ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ് പരിമിതമായ വാക്യഭാഷ കൊണ്ട് പരിചയപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ഗോപാലകൃഷ്ണന്റേത് തന്റെ ശക്തമായ വാക്കുകളിലൂടെയും അതിലും ശക്തമായ തന്റെ തൂലികയിലൂടെയും കേരളത്തിന്റെ ബൗദ്ധിക മണ്ഡലത്തിൽ അനിഷേധ്യമായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ഗോപാലകൃഷ്ണന്റേത് ചിരപുരാതനമായ ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ദൗത്യം തന്റെ ജീവിതവ്രതമാക്കി ഏറ്റെടുത്തുകൊണ്ട് അലസതയും അകർമ്മണ്യതയും നിറഞ്ഞ ഇന്നത്തെ സമൂഹത്തിൽ ഒരു കർമ്മയോഗിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ കർമ്മോന്മുഖരാക്കുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ശക്തമായ സിംഹഗർജനം കൊണ്ട് കേരളത്തിനകത്തും പുറത്തും ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി അദ്ദേഹം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് സി എസ് ഐ ആറിലെ ശാസ്ത്രജ്ഞനായ doctor Gopalakrishnan Indian institute of scientific heritage എന്ന സ്ഥാപനത്തിന്റെ ആരാധ്യനായ ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ബിരുദങ്ങളെക്കുറിച്ചും ജ്ഞാനമേഖലയെക്കുറിച്ചും പറഞ്ഞാൽ വിസ്താരഭയം കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ ശക്തമായ വാക്കുകൾ ശ്രവിക്കുന്നതിന് എല്ലാവർക്കും സ്വാഗതം അദ്ദേഹം ശ്രീകൃഷ്ണൻ ആധുനിക യുഗത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു തന്റെ വാക്കുകളിലൂടെ നമ്മെ ഓരോരുത്തരെയും കർമ്മോജ്വലരാക്കുന്നതിനും ധന്യരാക്കുന്നതിനും വേണ്ടി സംപൂജ്യ ഡോക്ടർ ഗോപാലകൃഷ്ണനെ സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ചിരപുരാതനമായ ഭാരതീയ സംസ്കൃതി നിത്യനൂതനമായി ഈ രാഷ്ട്രത്തിൽ സചൈതന്യം നിലനിൽക്കുന്നതിന് കാരണം ഇതുപോലെയുള്ള സത്ര ജ്ഞാനയജ്ഞങ്ങൾ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദേശത്തിന് ഡെഫനിഷൻ നൽകിയ ഋഷിവര്യന്മാരുടെ പരമപവിത്ര പുണ്യഭാരത ഭൂമിയിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്നു നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അനവധി സഹസ്രാബ്ദങ്ങൾ അത് ചരൈവേദി ചരൈവേദി എന്ന വരികളുടെ ചൈതന്യത്തിലൂടെ ഈ രാഷ്ട്രത്തിൽ മുഴങ്ങിക്കേൾക്കുമെന്നുള്ളതിന് തെളിവാണ് ഇത്രയും വൈകിയ വേളയിൽ പോലും ഈ സദസ്സില് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് സിംഹഗർജനം നടത്തിയ അത്യന്താധുനിക മാനേജ്മെന്റിന്റെ പ്രഭാപൂരിതമായ സന്ദേശങ്ങൾക്കാധാരമായ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ ചൈതന്യത്തെ ശ്രീകൃഷ്ണ സന്ദേശത്തെ ശ്രീകൃഷ്ണ മഹത്വത്തെ കേൾക്കുവാൻ ഇത്രയും ജനതതി ഇവിടെ വന്നിരിക്കുന്നത് ഭാഗവത സത്രം എന്ന യജ്ഞം എന്തിന് എന്ന് ചോദിച്ചാൽ ഒരു ദേശീയ ദിനപത്രം ഇന്ന് രാവിലെ ഒരു വരി എഴുതി കലുഷിത കാലത്ത് പുണ്യം പകർന്ന് ഭാഗവത സത്രം വീണ്ടും ഈ ഒരു വരിക്ക് തത്തുല്യമായൊരു മലയാള വരി എഴുതാൻ മുമ്പോട്ട് വന്നത് അത്യുജ്വലമായൊരു ദേശീയ പത്രത്തിൻ്റെ ആ വരികളുടെ സന്ദേശമാണ് ഇനി നടക്കാൻ പോകുന്ന ഭാരതീയ യജ്ഞമെന്ന ഭാഗവത സത്രത്തിന്റെ സന്ദേശം തന്നെ കലുഷിത കാലത്ത് മനസ്സുകളുടെ വേദനകൾ നിറഞ്ഞു തുളുമ്പുന്ന കാലത്ത് ശാശ്വത പരിഹാരം കാണാൻ ചിരപുരാതനമായൊരു ധർമ്മത്തിലേക്ക് മാനവരാശി തിരിയുന്നതിൻ്റെ വരികൾക്ക് തുടക്കം കുറിച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം whenever the system in equilibrium is getting disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. എപ്പോഴാണോ ധാർമ്മിക മൂല്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുന്നത് എപ്പോഴാണോ അധർമ്മം ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോഴെല്ലാം ഞാൻ എന്ന പരമപ്രപഞ്ചശക്തി അവിടെ വന്നത്ത് വന്നിട്ട് പരമപവിത്ര ഭാരതത്തിലെ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ റെപ്പിറ്റേഷൻ ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ അൾട്രാ മോഡേൺ സയൻസ് ആണ് ഈ വരി ഇത് വെറും ശ്രീകൃഷ്ണൻ എന്ന ഒരു മയിൽപീലി ചൂടിയ ഉണ്ണികൃഷ്ണന്റെ വരിയല്ല ഏതൊരു ബയോകെമിസ്റ്റിനും ഏതൊരു കെമിസ്റ്റിനും ഏതൊരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റിനും ഏതൊരു എക്കണോമിക്കൽ എക്സ്പെർട്ടിനും ഇതിനപ്പുറം പറയാൻ സാധ്യമല്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ലോക സീനിൽ കാണുന്നതും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ ധാരയതി ഇതി ധർമ്മ ധർമ്മോ രക്ഷതി രക്ഷിത ആചാര പ്രഭവോ dharma that dharma will be protected by me because it is the universal rule എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനെ എന്തിനാ പുരാതന ഋഷിവര്യന്മാര് സൃഷ്ടിച്ചത് നാല് വേദങ്ങൾ എഴുതിയില്ലേ ഋഗ്വേദത്തിന് ഇരുപത്തഞ്ച് ശാഖയും യജുർവേദത്തിന് നൂറ്റെട്ട് ശാഖയും സാമവേദത്തിന് ആയിരത്തൊന്ന് ശാഖയും അഥർവവേദത്തിന് അൻപത്തിരണ്ട് ശാഖയും ശിക്ഷയ്ക്ക് പതിനെട്ട് പുസ്തകങ്ങളും നിരുക്തം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷങ്ങൾക്ക് പതിനെട്ട് പുസ്തകങ്ങൾ വീതവും പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഷഡ് ദർശനങ്ങളും ആറ് ഉപവേദങ്ങളും രണ്ട് ഇതിഹാസങ്ങളും എഴുതിയ ഋഷിവര്യന്മാര് ആകാശത്ത് നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് രണ്ടുപേരെ ഇറക്കി ഒരു ശ്രീരാമനെയും ഒരു ശ്രീകൃഷ്ണനെയും താഴെ ഇറക്കി ഭാഗവത സത്ര കമ്മിറ്റികൾക്കറിയാത്തൊരു മഹാത്ഭുതം ഇതിനിടയ്ക്ക് വന്നുകൂടി ചിങ്ങം കന്നി തുലാം എന്ന് തുടങ്ങുന്ന മലയാള മാസങ്ങളിലെ അവസാന മാസത്തില് കർക്കടകം സമ്പൂർണ്ണ രാമായണ മാസമായി ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷ് മാസത്തിന്റെ അവസാന മാസം ഭാഗവത സത്രമാസവുമായി മാറി അതേ ശ്രീകൃഷ്ണന്റെ അതേ ശ്രീരാമന്റെ ചൈതന്യം ഋഷിവര്യന്മാർ ആകാശത്ത് നിന്ന് എന്തിനു താഴെ ഇറക്കി എന്നാരെങ്കിലും വെറുതെ ചിന്തിച്ചാൽ അതിനൊരു ഉത്തരം പറയാനുണ്ട് ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തില് ഇരുപത്തി ഒൻപത് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ ഭവ തുടങ്ങിയ അത്യുജ്വലങ്ങളായ സന്ദേശങ്ങൾ നൽകി നൂറുകണക്കിന് അധ്യായങ്ങളിലൂടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം എങ്ങനെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഓരോ ചര്യയും ഒരു വിദ്യാർത്ഥി ഒരു യുവാവ് ഒരു ഭർത്താവ് ഒരു ഭാര്യ അച്ഛൻ അമ്മ കുലഗുരു രാജാവ് മന്ത്രി ഉപമന്ത്രിമാര് എല്ലാവരും എങ്ങനെ അനുഷ്ഠിക്കണം എന്തുകൊണ്ട് അനുഷ്ഠിക്കണം എത്ര ഗഹനമായി അവ പഠിച്ച് പരിശീലിപ്പിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന താത്വിക ചിന്താധാര കൽപ്പശാസ്ത്രം എന്ന വേദാംഗത്തിന്റെ ഒരു ഭാഗമായ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ധർമ്മശാസ്ത്രത്തില് ആ സ്മൃതികളില് കണ്ണോടിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാകും just like we are telling in the modern subject that we are learning from the colleges there are theoretical chemistry subjects theoretical physics theoretical mathematics theoretical economics on the one side അപ്പുറത്തെ സൈഡിൽ മറ്റൊന്നുണ്ട് applied mathematics applied chemistry applied physics applied economics and so on എന്തിനാ തിയറട്ടിക്കൽ കെമിസ്ട്രി ഒരു വശത്തും അപ്ലൈഡ് കെമിസ്ട്രി മറ്റൊരു വശത്തും രണ്ട് പുസ്തകങ്ങളിലൂടെ എഴുതിയത് ഒന്ന് ഐഡിയൽ കണ്ടീഷനില് താത്വിക നിലവാരത്തിൽ അറിയേണ്ട സന്ദേശം തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രയില് തിയറട്ടിക്കൽ കെമിസ്ട്രിയിൽ നൽകിയതുപോലെ നൽകി അതേ സമയത്ത് ഒരു ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ നടത്തുന്നതിന് പകരം അതിഗംഭീരമായ കെമിക്കൽ പ്ലാന്റിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത് എങ്കിൽ പല സിസ്റ്റങ്ങളും മാറുന്നുണ്ട് പ്രഷർ മാറുന്നുണ്ട് കണ്ടീഷൻ മാറുന്നുണ്ട് ടെമ്പറേച്ചർ മാറുന്നുണ്ട് യൂണിറ്റ് ഓപ്പറേഷന്റെ എല്ലാം മാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് അപ്ലൈഡ് കെമിസ്ട്രി വന്നത് അതുകൊണ്ട് തന്നെയാണ് തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര പറഞ്ഞു മനസ്സിലാക്കാൻ സ്മൃതികളിലൂടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഭാരതീയർ ശ്രമിച്ചപ്പോൾ പുരാതന ഋഷിവര്യന്മാര് രണ്ട് കാര്യം ശ്രമിക്കുകയുണ്ടായി ആകാശത്ത് നിന്ന് ഈശ്വരന്റെ പ്രതിനിധിയായി ഒരു ശ്രീരാമനെ ത്രേതായുഗത്തില് ഭൂമിയിൽ കൊണ്ടുവന്ന് അച്ഛനോട് എങ്ങനെ പെരുമാറണം എന്ന് ദശരഥനോട് ശ്രീരാമന്റെ കോൺവെർസേഷനിലൂടെ വ്യക്തമാക്കുകയുണ്ടായി അമ്മമാരോട് എങ്ങനെ പെരുമാറണം അനുജന്മാരോട് എങ്ങനെ പെരുമാറണം പ്രജകളോട് മന്ത്രിയോട് മന്ത്രയോടുൾപ്പെടെ എങ്ങനെ പെരുമാറണമെന്ന് ശ്രീരാമൻ എന്ന അവതാരം അവ താഴ്ത്തേക്ക് താരം ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപം ആ അവതാരത്തിലൂടെ ശ്രീരാമനെ ഭാരതീയ ജനതതിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾക്കൊരു മാതൃകാ പുരുഷൻ ലോകത്തിലാരെയും ഉപദേശിച്ചിട്ടില്ല ശ്രീരാമൻ എന്തു ചെയ്യണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃകാ പുരുഷനായി കാണിച്ചു തരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ശ്രീരാമൻ കരഞ്ഞിട്ടുണ്ട് ആ ശ്രീരാമൻ ബന്ധങ്ങളുടെ കാഠിന്യം കൊണ്ട് വിലപിച്ചിട്ടുണ്ട് ആ ശ്രീരാമൻ വേദന കൊണ്ട് ഒന്നും കഴിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്തിന് ഒരു ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ മനുഷ്യന്റെ വേദനകൾ അനുഭവിച്ച് അതെങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ ഒരു അപ്ലൈഡ് മാനേജ്മെന്റ് സിസ്റ്റം ശ്രീരാമനിലൂടെ പുരാതന ഋഷിവര്യന്മാര് കാട്ടാളനായ രത്നാകരനെ തപശക്തി കൊണ്ട് കർമ്മശക്തി കൊണ്ട് വാൽമീകിയാക്കി മാറ്റി അദ്ദേഹത്തിലൂടെ രണ്ട് പക്ഷികളെ മുൻനിർത്തിയിട്ട് ഒരു ജസ്റ്റ് ഒരു നിമിത്തത്തെ കാണിച്ചു കൊടുത്ത് മഹാകാവ്യമായ വാൽമീകി രാമായണം എഴുതിയപ്പോൾ നമ്മളുടെ മുമ്പില് സർവധർമ്മശാസ്ത്രത്തിൻ്റെയും സർവ തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രത്തിൻ്റെയും അപ്ലൈഡ് ധർമ്മശാസ്ത്ര കൺസെപ്റ്റ് ശ്രീരാമനിലൂടെ നമ്മുടെ മുമ്പിൽ വന്നു ഒൻപതാമത്തെ വയസ്സില് യുവരാജാവായിട്ട് അയോധ്യയുടെ രാജപദവി സ്വീകരിക്കണമെന്ന് ദശരഥൻ മകനായ രാമനോട് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത സാഫല്യം അതുകൊണ്ട് എനിക്ക് അയോധ്യയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധ്യമല്ല ഇവിടെ മകളെയും മകനെയും മകന്റെ മകളെയും മരുമക്കളെയും എല്ലാം കസേരയിൽ കേട്ടിച്ച് അവനപ്രാശം സേവിക്കുന്ന മാതിരി നാട്ടുകാരെ സേവിക്കാൻ വിടുന്ന ചിത്രഗുപ്തന്മാര് പോലും പേടിച്ചു മാറി നിൽക്കുന്ന കുറെ നേതാക്കന്മാരുടെ മുമ്പില് എങ്ങനെ ഇരിക്കുന്നു ഈ രാഷ്ട്രത്തിന്റെ ശ്രീരാമ ചരിത്രം ത്രേതായുഗത്തിലെ ശ്രീരാമ ചരിത്രം അത്രയും ഉജ്ജ്വലമാണ് ആ ശ്രീരാമൻ ആ അദ്ദേഹത്തിന്റെ കണ്ണുനീരൊപ്പാൻ ഒരവതാരമൂർത്തിയായ ശ്രീരാമന്റെ കണ്ണുനീരൊപ്പാൻ ദശരഥൻ വിളിച്ചു കൊണ്ടുവന്നത് ഈശ്വരനായ മഹാഗണപതിയെ അല്ല ദശരഥൻ വിളിച്ചു കൊണ്ടുവന്നത് മഹാവിഷ്ണുവിനെ അല്ല മറ്റാരെയും കൊണ്ടുവന്നില്ല ദശരഥൻ വിളിച്ചു കൊണ്ടുവന്നത് മനുഷ്യനായ വസിഷ്ഠനെ ലോകത്തിൽ ഈശ്വരനെ ഉപദേശിച്ച ചരിത്രം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രാജ്യങ്ങളിലെ കഥകളില് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രാജ്യങ്ങളിലെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരമപവിത്ര ഭാരതത്തിലെ ശ്രീരാമന്റെ കഥയില് വ്യാകുലനായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന ശ്രീരാമനെ മനസ്സുമാറ്റി അയോധ്യയുടെ യുവരാജ പദവി സ്വീകരിപ്പിക്കാൻ പാകത്തിന് ഉപദേശം കൊടുക്കാൻ സാധാരണ വസിഷ്ഠനെ ദശരഥൻ കൊണ്ടുവന്നപ്പോൾ മുപ്പത്തിരണ്ടായിരം ശ്ലോകത്തിലൂടെ ഈ രാഷ്ട്രത്തിന്റെ സമഗ്രമായ ചൈതന്യം യോഗവാസിഷ്ടത്തിലൂടെ തലകുനിച്ചിരിക്കുന്ന ആ ശ്രീരാമന് പറഞ്ഞുകൊടുത്ത് ആവേശം കൊടുത്ത് സൈക്കോളജി അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി അതുപോലെ തന്നെ റിലീജിയൻ അതുപോലെ എക്കണോമിക്സ് ആന്ത്രപ്പോളജി സോഷ്യോളജി എല്ലാ വിഷയങ്ങളും മുപ്പത്തിരണ്ടായിരം ശ്ലോകത്തിലൂടെ എന്തിനാ ശ്രീരാമ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് എന്നുള്ളതിനു പോലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു വിഷമവുമില്ലാതെ വശിഷ്ഠ മഹർഷി മുഴുവനും വിവരിച്ചു കഴിഞ്ഞ് തളർന്നു വീണ ഈശ്വരാവതാരത്തെ മനുഷ്യനായ വശിഷ്ഠൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു ഇതിഹാസത്തിലാണെങ്കിൽ രണ്ടാമത്തെ ഇതിഹാസത്തിൽ എന്താണ് കമ്പാരിസൺ തളർന്നു വീണ മനുഷ്യനെ ഈശ്വരാവതാരം പുനരുദ്ധരിപ്പിച്ചു that is the comparison nothing occurred in India just like that everything was written every bit of the subjects were handled in India with interim decision intrinsic direction and involvement by the brain from the brain of the rishis അവരുടെ തലച്ചോറിനെ വിട്ടുകൊണ്ട് ഒന്നും ഈ രാഷ്ട്രത്തിൽ വന്നിട്ടില്ല കാഷ്വലായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല ശ്രീരാമനെ അവതരിപ്പിച്ചപ്പോൾ ഒരു ഉപദേശവും കൊടുക്കാത്ത മര്യാദാ പുരുഷൻ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ഒരിക്കലും ഉപദേശം കൊടുക്കാതിരുന്ന ശ്രീകൃഷ്ണൻ ഏത് സമയത്തും നന്മ തിന്മകളുടെ ഇൻഫർമേഷൻ ശ്രീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് അത് ധൃത കണ്ണു കാണാത്ത ധൃതരാഷ്ട്രർക്കും കണ്ണു കാണാത്ത ധൃതരാഷ്ട്രരെ ഉപദേശിച്ച വിതുരർക്കും തല താഴ്ത്തിയിരുന്ന ഭീഷ്മർക്കും തല ഉയർത്തി നിന്ന ദ്രോണർക്കും കൂട്ടത്തിൽ നിന്ന മന്ത്രിമാർക്കും കണ്ടു നിന്ന ഗാന്ധാരിക്കും കേട്ടു നിന്ന അതുപോലെയുള്ള ദ്രൗപദിക്കും ധർമ്മപുത്രർക്കും അർജുനനും സത്യം പറയുന്ന സഹദേവനും സുന്ദരനായ നകുലനും ബുദ്ധിമാനെന്ന് അഹങ്കരിച്ച് കർമ്മമണ്ഡലത്തിൽ വന്ന അർജുനനെയും ഒരാളെയും വിട്ടില്ല സർവരെയും ഓരോ ഉപദേശങ്ങൾ ബിറ്റ് ബൈ ബിറ്റ് ശ്രീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് ആ ഉപദേശങ്ങൾ ശ്രീകൃഷ്ണന്റെ അറിഞ്ഞാലേ ഇവിടെ ഭാഗവത സത്രം കേൾക്കാൻ വന്ന എറണാകുളത്തെ മഹാജനതതി ഈ ഹാളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നേരത്തെ കേട്ട രണ്ടു പ്രഭാഷണങ്ങളുടെ ഭക്തി മാത്രമല്ല കൈപിടിച്ചേത് അന്ധകാരത്തിൽ വീണാലും എൻ്റെ ലീഡറായിട്ടുള്ള ശ്രീകൃഷ്ണൻ എൻ്റെ കൈ പിടിച്ചുയർത്തുമെന്ന the leadership of doctor Srikrishna that you can see there അതാണ് ശ്രീകൃഷ്ണൻ ആ രീതിയിലും ശ്രീകൃഷ്ണനെ കാണണം കാരണം എവിടെയെല്ലാം തളർച്ച ജീവിതത്തിൽ വരുമ്പോൾ നാം പലരും ഭൗതിക ലോകത്തിലാണ് അതെല്ലാം ഉപേക്ഷിച്ച് ശുദ്ധ ആത്മീയതയിലേക്ക് വരാൻ എല്ലാവർക്കും ഒന്നും എപ്പോഴും സാധിച്ചു എന്ന് വരില്ല സനാതനധർമ്മം ഹിന്ദു ധർമ്മം അതൊരിക്കലും ആവശ്യപ്പെടുന്നുമില്ല അങ്ങനെയാണ് ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും യജുർവേദീയ വാചസനേയി മാധ്യന്തീന സംഹിതയിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വരിയിൽ പറഞ്ഞതുപോലെ അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസത്തെ തോ ഭൂയ ഇവതേ തമോ യ ഉവിദ്യായാം രഥാഹ ഭൗതിക വിദ്യ മാത്രമാണ് ശാശ്വതമെന്ന് വിശ്വസിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ പോക്ക് കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് തതോ ഭൂയ അപ്രകാരം തന്നെ സംഭവിക്കുന്നു സൗവിദ്യായാം രതാഹ ആരാണോ ആധ്യാത്മിക വിദ്യ കൊണ്ട് മാത്രം മാനവരാശിയുടെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്നത് അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് യജ്ഞവൽക്യ മഹർഷി യജുർവേദത്തിൽ പറഞ്ഞു വിദ്യാം ച വിദ്യാം ച വേദ ഉഭയം സഹ ആത്മീയ വിദ്യയും ശാസ്ത്രീയ വിദ്യയും രണ്ടും ഒരുമിച്ച് കലർത്തി അവിദ്യയാ മൃത്യം തീർത്ത ശാസ്ത്രീയമായ അറിവുകൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് വിദ്യയാമൃതമശ്നുതെ ആത്മീയ വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ശ്രീകൃഷ്ണനിലെ ശാസ്ത്രീയത കാണണം ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരികളെ ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഉപയോഗിച്ച് വിവരിച്ച് കാണണം അതുപോലെ തന്നെ ഏത് സമയത്തും കസേരയിൽ ചാരിയിരുന്ന് ഉദ്ധവനെ വിളിച്ച് അധ്യായങ്ങളിലൂടെ ഉദ്ധവ ഇതാണ് കാര്യങ്ങൾ എന്ന് ആത്മീയ വിദ്യ പറഞ്ഞു കൊടുത്ത ആ ശ്രീ ശ്രീകൃഷ്ണനെയും കാണണം ആത്മീയതയുടെ നിറകുടമായ ശ്രീകൃഷ്ണൻ ഒരു വശത്ത് ശുദ്ധശാസ്ത്രത്തിന്റെ അത്യന്താധുനിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശ്രീകൃഷ്ണൻ വലതുവശത്ത് ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വേണം അടുത്തുള്ള അടുത്തു വരുന്ന ആറേഴ് ദിവസങ്ങളിൽ ശ്രീകൃഷ്ണനെ മനസ്സിൽ വെച്ച് പൂജിച്ച് ശ്രീകൃഷ്ണനായിത്തീരാൻ അപ്പോൾ മാത്രമേ ശ്രീകൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആൻസർ വരികയുള്ളൂ ആ ശ്രീകൃഷ്ണനെ ക്ഷമയുടെ പര്യായമായി കാണാൻ നമുക്ക് ഒരു സെക്കൻഡ് മതി ഈ കണ്ണ് കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രരുടെ മുമ്പില് ദുര്യോധനാദികള് ശ്രീകൃഷ്ണൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ദൂതനായി വരുന്നു എന്തിനാ ശ്രീകൃഷ്ണൻ ദൂതനായി വന്നത് പാണ്ഡവർക്ക് അഞ്ച് ഗ്രാമം കൊടുക്കണമെന്ന് പറയാൻ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ഹസ്തിനപുരം മുഴുവനും പാണ്ഡവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ല അഞ്ച് ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു ആരെങ്കിലും ഈ ചോദ്യം അവനവനോട് ചോദിച്ചിട്ടുണ്ടോ ശ്രീകൃഷ്ണന്റെ എക്കണോമിക്കൽ ലീഗൽ തിയറിയാണത് ശ്രീകൃഷ്ണൻ ഹസ്തിനപുരം മുഴുവനും ധർമ്മപുത്രർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ സാധ്യമല്ല എന്നറിയാം ഭീമൻ പറയുന്നു മുഴുവനും കിട്ടണം സാധ്യമല്ല ഭീമ ധർമ്മശാസ്ത്രം അനുകൂലിക്കുന്നില്ല എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല ധർമ്മശാസ്ത്രം പറയുന്നു കണ്ണ് കാണാൻ പറ്റാത്ത വ്യക്തിക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത വ്യക്തിക്ക് രാജാവാകാൻ അവകാശമില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മൂത്തപുത്രന് രാജാവാകാൻ അവകാശമില്ല എന്ന് ധർമ്മശാസ്ത്രം പറയുന്നില്ല അതുകൊണ്ട് ദുര്യോധനനെ കസേരയിലിരുത്തണമെന്ന് ധർമ്മശാസ്ത്രം അറിയാവുന്നവർ പറഞ്ഞാൽ ധൃതരാഷ്ട്രർക്ക് മാറിയേ പറ്റൂ ശ്രീകൃഷ്ണന് തലകുനിച്ചേ പറ്റൂ അതുപോലെ ഭീഷ്മർക്ക് തലകുനിച്ചേ പറ്റൂ കാരണമുണ്ട് കണ്ണ് കാണാത്തവനല്ല ദുര്യോധനൻ ചെവി കേൾക്കാൻ വയ്യാത്തവനല്ല ദുര്യോധനൻ പിന്നെ പാണ്ഡവർക്ക് അർഹിച്ചത് എന്താണ് ഇത്രയും കാലം പാണ്ഡു ഭരിച്ചിരുന്ന സിംഹാസനത്തില് അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് അവകാശമുണ്ടെങ്കിൽ പാണ്ഡു ഭരിച്ചത് ഒരു കാരണവശാലും ഫുൾ രാജാവായിട്ടല്ല മുന്നൂറ്റൻപത് വർഷങ്ങളോ ഇരുന്നൂറ്റൻപത് വർഷങ്ങൾക്കോ മുമ്പില് വാളെടുത്ത് പത്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് വെച്ച് അങ്ങയുടെ ദാസനായി ഞാൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞ ആ രാജാവിനെ പോലെ പാണ്ഡു ഭരിച്ചത് കണ്ണു കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രരുടെ പ്രതിനിധിയായിട്ടാണ് ആ പ്രതിനിധിയായ പാണ്ഡുവിന്റെ മക്കൾക്ക് രാജ്യം അവകാശപ്പെടാൻ ധർമ്മശാസ്ത്രം അനുവദിക്കുന്നുണ്ടോ എന്ന് നൂറ്റൊന്ന് അധ്യായമുള്ള വിഷ്ണു ധർമ്മശാസ്ത്രം നോക്കിയാൽ കിട്ടില്ല ശ്രീകൃഷ്ണന് മുൻപെഴുതിയ ധർമ്മശാസ്ത്രം ഉത്തരം കിട്ടില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ത് സിസ്റ്റമാറ്റിക് അപ്രോച്ചാ ഇത്രയും കാലം പാണ്ഡു ഭരിച്ചിരുന്നു ആ രാജാവിന്റെ പുത്രന്മാർക്ക് അഞ്ച് ഗ്രാമം കൊച്ചിൻ കോർപ്പറേഷന്റെ പകുതിയാണ് ഒരു ഗ്രാമം അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ഗ്രാമം ഏതെങ്കിലും മൂലയ്ക്ക് കൊടുക്കുക അത് ദുര്യോധനൻ സാധ്യമല്ലെന്ന് പറഞ്ഞു എത്ര കൃത്യമായിട്ടാണ് ദുര്യോധനനെ ശ്രീകൃഷ്ണൻ ട്രാപ്പിലേക്ക് കൊണ്ടുവന്നത് ട്രാപ്പ് എന്ന വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ദുര്യോധനൻ അത് സമ്മതിക്കില്ല എന്ന് ശ്രീകൃഷ്ണന് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് ദൂതൻ എന്ന രീതിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്ന് മാത്രമല്ല ഭീഷ്മരെ വിറ്റ്നസ് ആക്കി ഭീഷ്മ പിതാമഹ അങ്ങയുടെ പ്രതിജ്ഞയാണ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രതിജ്ഞ അങ്ങ് നിൽക്കുന്നത് ഹസ്തിനപുരത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഹസ്തിനപുരത്തിന്റെ പ്രതിനിധിയാണ് അങ്ങാണ് ധൃതരാഷ്ട്രരെ രാജാവാക്കാൻ വേണ്ടി സ്വയം ത്യാഗം സഹിച്ചത് അങ്ങ് കേട്ടില്ലേ പാണ്ഡു എന്ന രാജാവിന്റെ പുത്രന്മാർക്ക് അഞ്ച് ഗ്രാമം കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറില്ല അവരെ കൊണ്ട് കൊടുപ്പിക്കാൻ ധൃതരാഷ്ട്രരും തയ്യാറില്ല ആ ശ്രീകൃഷ്ണൻ നീതിയും ന്യായവും അവിടെ ഉപദേശിച്ചിരിക്കുന്നത് ഒന്ന് നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ വായിക്കുക ഒരു പക്ഷേ വായിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ എട്ട് വോളിയം എടുത്ത് ഈ ദൂതനായി വരുന്ന ശ്രീകൃഷ്ണന്റെ ഒൻപത് പേജുണ്ട് ആ പേജ് മാത്രം വായിക്കുക എന്നിട്ടൊരു പി എച്ച് ഡി തീസിസ് എഴുതുക കാലടിയിലെ ശങ്കര യൂണിവേഴ്സിറ്റി ഒഴികെ മറ്റേത് യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് പി എച്ച് ഡി തരും കാരണം അത്രയും ഉജ്ജ്വലമായ ഒരു ചരിത്ര വസ്തുതയാണ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് ദുര്യോധനൻ അത് സഹിച്ചില്ല അവിടെ വെച്ച് ആ ദുര്യോധനൻ കയറെടുത്ത് ശ്രീകൃഷ്ണനെ കെട്ടിയത് കെട്ടാൻ പോകുന്നതിന് മുൻപ് ശിശുപാലൻ അവഹേളിച്ചു ഈ ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് ഹായ് എന്ത് രസ കൃഷ്ണൻ എന്ന അവതാരമൂർത്തിയെ ശിശുപാലൻ അവഹേളിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ശിശുപാലൻ ഇങ്ങനെ ഒരു വശത്ത് നിന്ന് അവഹേളിക്കുന്നു ദുര്യോധനൻ അപ്പുറത്ത് നോക്കി നിന്ന് ചിരിക്കുന്നു ധൃതരാഷ്ട്രർ കണ്ണ് കാണാൻ പറ്റാതെ ടി വിയിലൂടെ കാണുന്ന മാതിരി എന്തോ കാണുന്നു ഭീഷ്മര് തലകുനിച്ച് നിൽക്കുന്നു ഇപ്പുറത്ത് ദ്രോണര് തലകുനിച്ച് നിൽക്കുന്നു ഭാഗവത സത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് വലതുവശത്ത് നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നു എന്നങ്ങോട്ട് വിചാരിക്കാം ഇതെല്ലാം നടക്കുന്ന സീനില് ഭാഗവത സത്രത്തിലെ രണ്ടു പേര് നോക്കി നിൽക്ക ഇവിടെ വന്ന് റിപ്പോർട്ട് തരാൻ അവിടെ നിന്ന് ശ്രീകൃഷ്ണൻ കൈകെട്ടി നൂറ് പ്രാവശ്യം പറയുന്ന അപശകുന വാക്കുകളും ശ്രദ്ധിക്കുന്നു ഇനി ഒരു അല്പനേരത്തേക്ക് ശ്രീകൃഷ്ണനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആരെങ്കിലും അവിടെ നിൽക്കുക എന്നിട്ട് ശിശുപാലൻ പറയുന്നത് ഗോപാലകൃഷ്ണനെയാണെന്ന് വിചാരിക്കുക മൂന്നാമത്തെ വരി കേട്ടാൽ ഒന്നില്ലെങ്കിൽ എന്റെ ഹാർട്ട് നിൽക്കും ഹാർട്ട് അറ്റാക്ക് വരും അതല്ലെങ്കിൽ എന്റെ ക്ഷമ പോകും അഡ്രിനാലിൻ ഇഞ്ചക്ട് ചെയ്യും എന്റെ ബി പി നൂറ്റിപ്പത്തായിട്ട് കൂടും എന്റെ കയ്യും കാലും വറക്കാൻ തുടങ്ങും മൂന്ന് പ്രാവശ്യം ശിശുപാലം പറയുന്നത് കേട്ടാൽ അതേ സമയത്ത് ആ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഇത് കാണണമെങ്കിൽ കഥയല്ല ആ സിംഹ സ്ഥലത്ത് രാജകൊട്ടാരത്തിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം മുഴുവനും കേട്ടു തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞപ്പോ പതുക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യം നൂറെണ്ണം വരെ പറയാൻ നിനക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് നൂറില് ഒരെണ്ണം ക്രോസ് ചെയ്താൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന മാതിരി നടക്കും നൂറിൽ ഒരെണ്ണം ക്രോസ് ചെയ്താൽ മതി നൂറിൽ ഒരെണ്ണം ക്രോസ് ചെയ്തു പിന്നെ തല പോയി വളരെ കൂളായിട്ട് ശ്രീകൃഷ്ണൻ വരിക എന്താ വരവ് ആ സമയത്താണ് ദേഷ്യം കൊണ്ട് ദുര്യോധനൻ കെട്ടുന്നത് ദൂതനെ കെട്ടി അവിടെ ഒന്ന് വെക്കാമെന്ന് തീരുമാനിക്കുന്നത് ശാന്തമായ ശ്രീകൃഷ്ണൻ ആദ്യത്തെ പ്രാവശ്യം ഒരു ദുഷ്ടന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഞാൻ എന്ന ദൂതൻ അവതാരം എന്ന ശ്രീകൃഷ്ണൻ ധർമ്മത്തിന് സർവ ഉപനിഷത്തുക്കളും അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്